ആശ്രയിക്കുക എന്നുള്ളതാണ് സമുച്ചയം അന്വാചയം ഇതായി ഇതിലേറെ യോഗം സമാഹാരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നാലർത്ഥങ്ങൾ അർത്ഥത്തിലാണ് എല്ലാ ആചാര്യങ്ങളും അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല എല്ലാ ആചാര്യന്മാരും അതായത് ഭാഷകാരനും മറ്റും അങ്ങനെ സമുച്ചയർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അപ്പൊ തുല്യ പ്രാധാന്യമുണ്ട് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അന്വാചയാർത്ഥത്തിൽ അങ്ങനെ നിർബന്ധമില്ല നാലർത്ഥത്തിൽ ഏതർത്ഥം സ്വീകരിക്കും നിർബന്ധമില്ല അത് ഞാൻ അതിനുള്ള കാരണവും പറഞ്ഞു ആ മറ്റുള്ളവർ ഉപയോഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹം എന്ത് ചെയ്തു അന്വാചയാർത്ഥം അവിടെ ആ സൂത്രത്തിന്റെ ഭാഷയിൽ തന്നെ പറയുന്നത് ആ നാലാം അധ്യായത്തില് ഈ പദ്യത്തിന്റെ ഭാഷത്തിൽ തന്നെ പറയുന്നുണ്ട് താൻ സംശയാർത്ഥമല്ല എടുക്കുന്നത് അന്വാചയാർത്ഥമാണ് എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത് മറ്റുള്ള ആചാര്യന്മാര് എടുക്കുന്ന എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അതിന് കാരണം പറഞ്ഞു അല്ലാതെ ചാക്ക് ഒരർത്ഥമല്ല പല അർത്ഥമുണ്ട് അതിലേതർത്ഥം കൊടുക്കുക സ്വാതന്ത്ര്യമാണ് അന്നാചയം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഭിക്ഷാം അല്ല ഗാംസ ആനയം എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരേ പ്രാധാന്യമില്ല ഭിക്ഷ പോവുക കയ്യിൽ പശുവിനെ കാണുകയാണെങ്കിൽ അത് കൊണ്ടുവരും ചുവന്നിന് പ്രാധാന്യം മറ്റൊന്നും പ്രാധാന്യമില്ല അപ്പോ പ്രസിദ്ധമായ ഏകാഗ്രതകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം സമുച്ചയാർത്ഥമാണ് രണ്ടിനും ഒരേ പ്രാധാന്യം എന്താണ് ദുഷ്ടന്മാരെ സംഗ്രഹിക്കുക ശിഷ്ടന്മാരെ പരിഗ്രഹിക്കുക അത് ഇദ്ദേഹത്തിന്റെ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷത്തിൽ അത് പറയുന്നുണ്ട് അങ്ങനെ ഒരാശയം ദുഷ്ടന്മാരെ സംഗ്രഹിക്കുന്ന കാര്യം അടുത്ത് പറയുകയും ചെയ്തു ആരെയൊക്കെ ദുഷ്ടന്മാരെ സംഗ്രഹിച്ചു എന്നുള്ള കാര്യം അത് പറയുമ്പോഴും തുല്യ പ്രാധാന്യം വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നാണ് ഞാൻ വിശദീകരിച്ചത് അങ്ങനെ ഒരു അർത്ഥം എടുക്കാൻ പാടില്ല എന്ന് പറയും ആർക്കും അവകാശമില്ല ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ പഠിച്ച ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ ഒരു അർത്ഥം മാറ്റി അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഒന്നിന്റെ പ്രാധാന്യം കൂടുതൽ വന്നു ഒന്നിന്റെ പ്രാധാന്യം കുറച്ച് സ്വീകരിച്ച എന്ന് പറയുന്നത് പറയുന്ന ഏകദേശം എട്ടാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ അതിനോട് അടുത്താണ് ഭാഷ ആ സമയത്തിലാണ് മുസ്ലിങ്ങളുടെ ആക്രമണം പിന്നെ ഒരു രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് രാമാനുചാര്യ ഭാഷ അപ്പൊ അതിന്റെ ഫലമൊക്കെ ഇപ്പോ ഇന്ത്യയില് കുറെ മനുഷ്യരൊക്കെ അത് അനുഭവിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും കാഴ്ചപ്പാടിന് വ്യത്യാസം ഒരു രണ്ട് നൂറ്റാണ്ടിന്റെ വ്യത്യാസം എന്നാൽ ശങ്കരഭാഷ തുടർന്നുവെന്നും ആചാര്യന്മാർ ശ്രീധരാചാര്യർ നിലവിണ്ടാചാര്യർ സൂര്യ സരസ്വതി അങ്ങനെയുള്ളവരെല്ലാം സമുച്ചയാർത്ഥം തന്നെ അല്ല അല്ല അതനുസരിച്ചല്ലേ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അന്വാചയം എന്ന് തന്നെ ഇതിന്റെ തന്നെ ഇതിൽ തന്നെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന പുസ്തകത്തിൽ തന്നെയുണ്ട് അതിന്റെ നാലാമത്തെ അദ്ദേഹത്തിലെ ഇതായതായ ധർമ്മസ്യാമത്തിന്റെ സൂത്രത്തിന്റെ ഭാഷ എടുത്ത് നോക്കുക അവിടെ അർത്ഥം ഇന്നതാണെന്ന് എഴുതി പ്രത്യേകം എഴുതിയിട്ടുണ്ട് പോരാണെങ്കിൽ ബ്രഹ്മസൂത്രത്തിന്റെ ശ്രീഭാഷയിൽ നോക്കുക അവിടെ രണ്ടർത്ഥവും പറയുന്നുണ്ട് പറയുന്നില്ല എന്നല്ല പക്ഷെ ദുഷ്ടവിഗ്രഹം എന്നുള്ളതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ ഒരു വിഷം ദുഷ്ടന്മാരെ സംഗ്രഹിക്കരുത് അതാണ് പറയുന്നത് ദുഷ്കൃത വിനാശ സാധു പരിത്രാണാഖ്യ മഹാപ്രയോജനം ദുഷ്ടന്മാരെ നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധുക്കളെ രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയോജനത്തെ അപേക്ഷിച്ചത് ആനുഷംഗികമാണ് ഗൗണമാണ് ഭൂഭാര അവതാരണാമദേശ ഭൂഭാര അവതാരണ ഉപദേശ ഭൂഭാരത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു നാട്യത്തിൽ അസ്മതാദിയെല്ലാം അഭിസമാസമാണ് ഇവിടെ രാമാനുചാര്യം എന്ന് പറയുന്നത് അസ്മൃതാധീനമി അഭി നമ്മളെപ്പോലെയുള്ളവർക്കും ആശ്രയിക്കത്തക്ക രീതി നമ്മളെപ്പോലെ ഉള്ളവർക്കും ആശ്രയിക്കത്തക്ക രീതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവരത്ര മോശമാണ് ആണെന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം നമ്മളെ നമ്മളെപ്പോലെയുള്ള യോഗികളല്ലാത്തവർ എന്ന് പറയുന്നത് അപ്പോ യോഗികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉപാസകന്മാരാണ് വൈദിക ഉപാസകർക്ക് ശരിയായ ഭക്തിമാർഗത്തിൽ പോകുന്നത് അങ്ങനെ അല്ലാത്തവരെന്നാണ് സ്വയം തന്നെ പറയുന്നത് അപ്പോ രാമാനുചാര്യരെ പോലെയുള്ള പ്രഗത്ഭന്മാര് പോലും സ്വയം പറയുന്നത് എന്താണോ ശരിയായ ഭക്തനല്ലെന്നാണ് സ്വയം പറയും എന്നാൽ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഭക്തൻ എന്നുള്ള ലേബൽ ഒട്ടിച്ച് കിടക്കുന്നത് എത്രയും ട്രേഡ് മാർക്കാണ് ഭക്തൻ അത് ഈ ആചാര്യന്മാരെല്ലാം ശ്രദ്ധിക്കുക ഭക്തി ഇല്ല എന്നുള്ളതല്ല ഭക്തി ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അതിന്റെ ഔന്നത്യം അവർ അവകാശപ്പെടുന്നു ഭാഷകാരനൊരിടത്തും ഞാനൊരു ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ടില്ല അദ്വൈത ഭാഷകാരൻ അങ്ങനെ അവകാശപ്പെടുന്നില്ല ജ്ഞാനം എന്താണെന്ന് അതില്ലാത്തതുകൊണ്ടല്ല ജ്ഞാനത്തെ കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടല്ല ജ്ഞാനം എന്ന ബോധ്യം തന്നെയുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു അവകാശവാദമായി പറയുന്നില്ല സിദ്ധികൾ അത് ഈ പഴയ ആചാര്യന്മാരാരും അങ്ങനെ അവകാശപ്പെടുന്നു അതിന് ഒന്നാമത്തെ ഉദാഹരണം ശങ്കരാചാര്യന് രണ്ടാമത്തെ ഉദാഹരണം ഇദ്ദേഹത്തിന് തന്നെ എന്നാൽ വെറും ഡോഗ്രികളൊക്കെ എന്ത് ചെയ്യുന്നു വലിയ ഭക്തന്മാരാണെന്നുള്ള ലേബലൊട്ടിച്ച് കിടക്കുന്നു അപ്പൊ സ്വയം പറയാണ് അയോഗ്യനാണ് എന്ന് പറയുന്നത് അപ്പോ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ വേദ അധ്യയനം ചെയ്യുന്നതിന് അധികാരമുള്ളവർക്ക് ഭക്തിക്ക് അവകാശം അല്ലാത്തവർക്ക് ഭക്തിയുടെ ഒരു എന്താണ് പരിഷ്കരിച്ച ഒരു പ്രപത്തി അതിനെ അവകാശം സിദ്ധാന്തം തന്നെ അങ്ങനെ അതിന് അധികാരം ഉണ്ടായിട്ട് കൂടി താൻ അങ്ങനെയല്ല എന്നാണ് അവകാശപ്പെടുന്നത് എന്ന് സ്വയം പറയുകയാണ് ഇല്ലാത്ത ഒന്നും ഒരാരും അവകാശപ്പെടുന്നില്ല ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുകയും നടിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെപ്പോലെയുള്ള മനുഷ്യൻ അങ്ങനെയല്ല സ്മൃതാദീനാമഹി സമാശ്രയത്വായ അവതരിയ ഭൂമിയാ ഭൂമിയിൽ അവതരിച്ചതിനാണ് നമ്മളെപ്പോലുള്ളവരെ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഭൂമിയിൽ അവിടെ പറയുന്നു എന്ന ദൈവാനമുനയോ എന്നുവെച്ചാൽ അഹം എന്നുവെച്ച ശങ്കര ജാനകി പരമേശ്വര തത് വിഷ്ണു പരമം പദം വിഷ്ണുപുരാണത്തിലാണ് വിഷ്ണുപുരാണം എന്ന് വെച്ചാൽ ഇങ്ങനെ വിഷ്ണുവിന്റെ മഹത്വം പറയുക വിഷ്ണുവിനെ സ്തുതിക്കുക ഈ വൈഷ്ണവന്മാർക്ക് വേദത്തെയോ അല്ലെങ്കിൽ അതിലുപരിയോ പ്രമാണമാണ് വിഷ്ണുപുരാണം വിഷ്ണുപുരാണത്തിന്റെ ഒരു വാക്കും അവർക്ക് ഉപേക്ഷിക്കാനുള്ളതല്ല മുഴുവൻ അവരുടെ സിദ്ധാന്തം കെട്ടിപ്പൊക്കിയിരിക്കുന്നു ഈ വിഷ്ണുപുരാണത്തിന്റെ ഒത്തിരി പ്രാധാന്യമുണ്ട് അതിൽ ഇത് പറയുന്നത് ബ്രഹ്മാവ് പറയുന്ന ദേവന്മാർ മുനിമാർ ഞാൻ ആ ശങ്കരൻ ഇവരാരും തന്നെ അറിയുന്നില്ല എന്ത് പരമേശ്വര വിഷ്ണുഹോ പരമം പദം ആ പരമപദത്തെ അറിയുന്നില്ല എന്നർത്ഥം ശ്രീ വൈകുണ്ഠം അതിന് ഞങ്ങൾ ആരും തന്നെ അറിയുന്നില്ലെന്നാണ് അപ്പോ വൈഷ്ണവന്മാരുടെ മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വൈഷ്ണവൻ ഇവിടെ നിന്ന് മുക്തനായി മുക്തിക്ക് വേണ്ടി മുക്തനാകെയല്ല മുക്തിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുറത്ത് ഏറ്റവും പുറത്തെ ഗേറ്റിൽ നിൽക്കുന്നവരാണ് ശങ്കരനും ബ്രഹ്മാവുമല്ല ഏറ്റവും പുറത്തെ ഗേറ്റ് അങ്ങ് അടുത്ത് പോലുമല്ല അടുത്ത് നിൽക്കുന്നത് വൈഷ്ണവന്മാരാണ് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്കാർക്കും അറിയത്തില്ല ഞങ്ങളെ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല എന്നാണ് ഇത്യാദി പ്രതിപാദിത പ്രകാരേണ മഹായോഗിനാണ് പരിശുദ്ധേന മനസ്സാ വിഗ്രഹ മഹായോഗികൾക്ക് കൂടി ശുദ്ധമായ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമാണ് എന്നാൽ അവതാരത്തിന്റെ പ്രയോഗം സൗലഭ്യാകിയേക്ക സുലഭമാകുന്നു മനുഷ്യന്റെ ഇടയിൽ വരുമ്പം മനുഷ്യാണാം തത്ര ആഗോപാലം ഇടയന്മാരുൾപ്പെടെ എല്ലാവർക്കും മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു അവതാര രൂപത്തിൽ വളരെ സുലഭമായി യോഗികൾക്ക് പോലും സാധ്യമല്ല അവർ ധീരത വിരുദ്ധ അവിരുദ്ധ വിഭാഗാനാണ് അവ ധീരതമായി പരിഗണനയില്ല എങ്ങനെയുള്ള പരിഗണന വിരുദ്ധന്മാരും അവിരുദ്ധന്മാരും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കൊല്ലാമെന്നവരും കണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും വിഭാഗാനാം മാംസ ചക്ഷുഷാതിരാഷ്ട്രീയ അവർക്കെല്ലാം പ്രത്യക്ഷമായി കാണാൻ കഴിയും മനുഷ്യനായി അവതരിപ്പിക്കും യോഗികൾ കൂടി സാധിക്കാത്തതാണ് മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും ശത്രുക്കൾക്കും ചിത്രങ്ങൾക്കും പണ്ഡിതന്മാർക്കും പാവന്മാർക്കും എല്ലാവർക്കും കാണാൻ കഴിയും അതാണ് അവിടെ പറഞ്ഞത് അസ്മദാധീനം അഭിസമാശ്രയണീയത്വായ സകല മനുഷ്യനായ സർവ മനുഷ്യരുടെയും പ്രത്യക്ഷമായി നയന വിഷയതാണ് പ്രത്യക്ഷമായി പരാമര നീല ജന മനോനയനഹാരി ദിവ്യചേഷ്ടിതാനി കുറുവൻ പര അപരന്മാർ പരാഹ ഉപാസന സമർത്ഥാഹ അതാണ് നേരത്തെ യോഗികളെന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും അതിന് സാമർഥ്യം എന്താ പറയുന്നത് ബ്രഹ്മ രുദ്ര ഭീഷ്മ അക്രൂരാമ ഇതൊക്കെ പുരാണ കഥാപാത്രങ്ങളാണ് ഈ പറയുന്നത് അവർക്കൊക്കെ അതിനുള്ള സാമർഥ്യമാണ് അത് ഭാഷകാരനും അങ്ങനെ തന്നെയാണ് ജ്ഞാനത്തിനോ യോഗത്തിനോ ഉദാഹരണമായിട്ട് പറയുമ്പോൾ മനുഷ്യരെ പറയാറില്ല പുരാണ കഥാപാത്രങ്ങളെ പറയാറ് താൻ ഉൾപ്പെടെയുള്ള ആരെയും അതിന് ഉദാഹരണമാക്കാറുണ്ട് തനിക്ക് എന്തെങ്കിലും വിശേഷതയുള്ള ആളാണെന്ന് ഒരിക്കലും പറയില്ല പറഞ്ഞത് അത് ഇവിടെ അങ്ങനെയല്ല പറയുന്നു പരന്മാർ പിന്നെ അവരാ അവരന്മാർ കുറഞ്ഞ ആൾക്കാർ ആര് ആഭീരം ആഭീരന്മാര് ഇടയന്മാര് പശുക്കളെയും മറ്റും വെച്ചു നടന്ന അവർ തന്നെയാണ് ഗോപന്മാരെന്നും പറയുന്നത് അവര് അപ്പൊ പര അവര് നീലല്ല അതിന് പ്രത്യേക പരിഗണനയില്ല സർവർക്കും നിഖിലത്തിന് മനോനയനഹാനി ദിവ്യചേഷിതാനുഭവൻ നിഖിലജനം എന്ന് പറയുന്നത് വരുന്ന സ്ത്രീ പുംസാദി വിഭാഗോപിനാഥ ആ സ്ത്രീ പുരുഷനുള്ള ഭേദം പോലും അവിടെ ഇല്ല അവതാരത്തിൽ എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കും അത് സ്ത്രീ പുംസാദി ഭേദം എന്ന് പ്രത്യേകം ഇല്ലാന്നെന്തുകൊണ്ട് പറയുന്നു ശാസ്ത്രങ്ങളുടെ സ്ത്രീക്കും പുരുഷനും ഭേദം പറയുന്നുണ്ട് വേദാധ്യായത്തിൽ സ്ത്രീക്ക് അധികാരമില്ല പുരുഷനുണ്ട് അങ്ങനെയുള്ള അധികാര വിഭജനമൊന്നും കൂടാ പുംസാം ദൃഷ്ടി ചിത്ത അപഹാരങ്ങൾ രാമായണം രാമനെ കുറിച്ച് അവിടെ പറയുകയാണ് രാമൻ എന്ത് ചെയ്യുന്നു പുംസാന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും പുരുഷനെന്നുള്ള അർത്ഥത്തിലാണ് ദൃഷ്ടി ചിത്തം അത് രാമന്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് പറയുന്നു ശ്യാമവർണ്ണമാണ് ഓരോ ശരീര തടിച്ച ഭുജങ്ങളാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ പറയുന്നതാണ് എന്താണ് എങ്ങനെയാണോ വർഷകാലത്ത് മേഘങ്ങൾ കാണുമ്പോൾ ചൂടുകൊണ്ട് കഷ്ടപ്പെട്ട മനുഷ്യൻ ആഹ്ലാദിക്കുന്നു അതുപോലെ രാമനെ കാണുമ്പോൾ രാമന്റെ നിറവും ഏകമായിട്ട് സാദൃശ്യം ഏകവർണ്ണൻ എന്നാണ് പറയുമ്പോൾ അയോധ്യയിലെ ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നു അക്കാര്യം കൂടെ പറയുന്നു മനുഷ്യരുടെ ദൃഷ്ടിയെ ഇന്ദ്രിയങ്ങളെ ചിത്രത്തെ മനസ്സിനെ എല്ലാം അപഹരിക്കുന്ന രൂപം ഇത് അവതാര രൂപത്തെ കുറിച്ച് പറയുന്നു ഇത്ര മനോഹരമായ രൂപം രാമായണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് വിശേഷമാണ് വിഷ്ണു പുരാണം പോലെ അഭീരന്മാരെന്ന് കഴിഞ്ഞാൽ ഇടയന്മാർ പശുക്കളെ വെച്ച് നടക്കുന്നത് ദിവ്യജക്ഷിതായ ഭഗവാൻ അങ്ങനെ അവതാരം പറയുന്നു നവനീത നടനാരി അതൊക്കെ ശ്രീകൃഷ്ണന്റെ കഥകളിലൊക്കെ ഉള്ളതാണ് പെണ്ണാമോഷ്ടിക്കുക അതൊക്കെ നടനമാണ് അഭിനയമാണ് ഇതാണ് നമ്മൾ മനോഹരി ദിവ്യജക്ഷിത എവം വിശേഷണത്തെയും സാധുപരിത്രാണം പ്രധാന വിശേഷതയാകുന്നത് സാധുപരിത്രാണത്തിന്റെ ഭാഗമായി പറഞ്ഞാണ് ഇത്ര സാധുപരിത്രാണ ആനുഷംഗികം ദുഷ്കൃത വിനാശന പ്രകാരം വീണ്ടും അത് ആവർത്തിക്കുകയാണ് സാധുക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് മുഖ്യം ദുഷ്ടന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് മുഖ്യമല്ല അതിന് ഉദാഹരണം പറയുന്നത് കൊന്നവരുടെ ലിസ്റ്റ് പൂത്തനാണ് സ്ഥലം യമന അർജുന അരിഷ്ട പ്രലംബ ദേയക കാളിക കേശി കുവലയാകുല ചാണുല മുഷ്ടിക കൗസല കംസാദി നികത്യ ഇതെല്ലാം കംസന്റെ കൊട്ടേഷൻ ടീമാണ് ഇവരെല്ലാം കൊന്നു ഇത് പിന്നെ ബലരാമൻ വന്നവരെയും കൃഷ്ണന്റെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് അതുകൂടെ പറയും രണ്ടുപേരും ഒന്നാണ് അവതാരം വന്നവർക്ക് പിന്നെ അതില് ബാക്കി നിങ്ങൾ ഭാഗവതമൊന്നും കേൾക്കുന്നവരില്ല ഇവരെ കഥകളൊക്കെ പറഞ്ഞ് സമയങ്ങളുടെ കളയേണ്ട കുത്തിട്ടിന്റെ കുതിരയുടെ രൂപത്തിൽ വന്നവരുണ്ട് പാടയുടെ രൂപത്തിൽ വന്നവരുണ്ട് പിന്നെ കംസന്റെ അവിടെ ചെന്നപ്പോ അവിടെ രണ്ട് ബോക്സർമാരുണ്ടായിരുന്നു ഇവരെയൊക്കെ കൊന്നു എല്ലാത്തിനും കൊന്നു പൂതനെ കൊന്നു അതൊക്കെ ആ കഥകളൊക്കെ പറഞ്ഞ സമയങ്ങളായിരുന്നു അർജുന എന്ന് പറയുന്ന രണ്ടസുരന്മാര് വൃക്ഷങ്ങളായി നിന്നു അപ്പോ വിരളൻ കെട്ടി വലിച്ചുകൊണ്ട് പോയപ്പോ അവർക്ക് മോക്ഷം കൊടുത്തു അതാണെന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത് അല്ലാതെ അർജുനനെ കൊന്നിട്ടില്ല ആ അർജുന അർജുന വൃക്ഷമാണ് കാടി നിന്ന് പറയുന്നത് തലയിൽ കയറിയിരുന്ന് ഡാൻസ് ചെയ്യുന്നത് കേട്ടിട്ടില്ല ഏ അങ്ങനെ ആ കൊന്നു എന്ന് പറഞ്ഞാൽ കൊന്നൊരു സമവാക്യം പൂർണ്ണമായി മുഴുവണമെന്നില്ല പരാജയപ്പെടുത്തിയെന്നും അതൊക്കെ നമ്മൾ അവരുടെ പുറകെ ഈ പറയുന്നതെല്ലാം ബലഭദ്രൻ വന്നവരെ ഈ രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് എല്ലാവരെയും അത്രയൊന്നും ക്ലിയർ ഒന്നുമല്ല ഇപ്പോ ഈ അർജുനൻ വൃക്ഷങ്ങളെ കൊന്നില്ലല്ലോ അവർക്ക് മോക്ഷം കൊടുക്കും ഭാഗവതം നമുക്ക് കേട്ടിട്ടുള്ളവരല്ലേ എന്തായാലും കുറെ എണ്ണങ്ങളെ കൊന്നു ദുഷ്ടന്മാരെല്ലാം കൊന്നു അത് കൊന്നില്ല എന്ന് പറയുന്നില്ല കൊന്നു അനവധിക ദയ സൗഹാർദ്ദ അനുരാഗ ഗർഭ അവലോകന ആലാപാമൃത ആലാപാമൃതയിലും പ്രവൃത്തി അവിടെ മേലുള്ള വരം ആലാപാവൃതയിൽ വിശ്വം അപ്യായവും ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു ധാരകം പോഷകം ഭോഗപ്രധാനം വ്യാഖ്യാനത്തിൽ പറയുന്നു ഈ പറയുന്നു എന്താണ് അനവധിക ദയ സൗഹാർദ്ദം അനുരാഗ ഗർഭ ഇതെല്ലാം നിറഞ്ഞ അവലോകനം ദൃഷ്ടി ആലാപം സംസാരം അമൃതം അവലോകനാമൃതം ആലാപാമൃതം ഉണർക്കൊണ്ട് വിശ്വത്തെ എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളത് തന്റെ കടാക്ഷത്തിലൂടെയും തന്റെ സംസാരത്തിലൂടെയും ലോകരെല്ലാം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത് അതില് പ്രിയതമ സ്വരൂപ സന്ദർശനം ധാര പ്രിയതമ സ്വരൂപം എന്ന് പറയുന്നത് അവതാര സ്വരൂപം അതിന്റെ സന്ദർശനം പ്രത്യക്ഷമായി കാണുക അത് എന്താണ് ധാരകമാണ് ധാരകം എന്ന് പറയുന്നത് കാണുന്നവരെ നിലനിർത്തുന്ന ഒന്നാണ് ഭക്തന്മാരെ അവർക്ക് അത് ധാരകമായിരിക്കുന്നു പിന്നെ തച്ചേഷ്ടിത ദർശനം പോഷകം പ്രവൃത്തികൾ കാണുന്നത് അവരെ പോഷിപ്പിക്കുന്നു വളർത്തുന്നു നിലനിർത്തുക വളർത്തുന്നു തേജസ് ആലാപാതി ഭോഗപ്രദ അതിനോട് ഒരു അവതാര രൂപമായി സംഭാഷണം നടത്താൻ അന്നുണ്ടായിരുന്ന ഈ ആ ഭീരന്മാർക്ക് മറ്റും സാധിച്ചു എന്ന് പറയുന്നത് എന്താണ് അതാണ് അവരുടെ ഈശ്വരീയമായ ഭോഗം അനുഭവങ്ങൾ അതാണ് ഇവിടെ നയന വിഷയത്വ ചേഷ്ടിത അലോകനാദി വിഭാഗങ്ങൾ ദർശിക്കുന്നത് അപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് അവതാരങ്ങളിലല്ല രാമാവതാരമായാലും കൃഷ്ണാവതാരമായാലും ശരി ധാരകം പോഷകം ഭോഗപ്രകാരം ഈ മൂന്ന് കാര്യം അവരെ നിലനിർത്തി അവരെ വളർത്തി അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാക്കി വിശ്വമാ പ്യായൻ വെച്ചാൽ വിശ്വത്തെ പൂർണ്ണമാക്കി എന്നുള്ള അർത്ഥമാണ് നിരതിശയ സൗന്ദര്യ സൗശല്യാദിപൂർണ്ണ ആവിഷ്കാരേണ അവിടെ പരമഭാഗവതാൻ അതിന് മുമ്പ് തന്നെ രണ്ടു കാര്യങ്ങൾ പറയുന്നുണ്ട് അനവധിക തെയ്യ അതിന്റെ അർത്ഥം പറയുന്നു അതിനു അനവധിക ദയ സൗഹാർദ്ദ അനുരാഗം ഈ മൂന്ന് കാര്യങ്ങളും വ്യക്തി ദയ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ദയ ആണ് അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ പറഞ്ഞാലും മനുഷ്യന് സാധിക്കുന്ന കാര്യമില്ല എന്താണ് സ്വാർത്ഥ നിരപേക്ഷ പര നിരാകരണയിച്ച സ്വാർത്ഥമായി ഒന്നും തന്നെ അപേക്ഷിക്കാതെ പരദുഃഖത്തെ പരിഹരിക്കുന്ന ഒരു ഒരിച്ഛ അതാണ് ദയാ ദയ എന്ന് പറയുന്ന ഒരു ഇച്ഛാവിശേഷം കരുണയെക്കുറിച്ചും അങ്ങനെയാണ് പറയും ഇച്ഛയുടെ ഒരു ഭാഗമാണ് ആ ഇച്ഛ മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ഇച്ഛ പക്ഷെ അതിപ്പോ നമുക്കും ഉണ്ടാവും മറ്റുള്ളവരെ ദുഃഖം കണ്ടു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അവരെ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ അതോട് സമാധാനപരമായി രണ്ടു വാക്ക് പറയുക അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പരദുഃഖം നിരാകരണ സർവ മനുഷ്യർക്ക് തോന്നുന്ന മാനുഷികമായൊരു വികാരമാണ് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സമാ കുറഞ്ഞ പക്ഷെ സമാധാനിപ്പിക്കുക പക്ഷെ ആദ്യം അതിന് പ്രയാസമുള്ള കാര്യങ്ങളുണ്ട് സ്വാർത്ഥ നിരപേക്ഷ സ്വാർത്ഥമായി ഒന്നും അപേക്ഷിക്കാതെ എന്താ സാധിക്കും സ്വാർത്ഥമായി ഒന്നും അപേക്ഷിക്കാതെ മനുഷ്യന് സാധിക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങളെല്ലാവരും ത്യാഗികളും സേവനം ചെയ്യുന്നവരാണല്ലോ സ്വാർത്ഥ നിരപേക്ഷമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഈശ്വരന് പറ്റും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് സാധിക്കുന്നു ഒരു സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരുടെ ദുഃഖത്തെ പരിഹരിക്കുന്ന സാധിക്കും എന്തുകൊണ്ട് പറ്റില്ല അതല്ല മനുഷ്യൻ ഒരു പ്രവൃത്തിയും സ്വാർത്ഥത കൂടാതെ ചെയ്യാൻ പറ്റില്ല സ്വാർത്ഥയെന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥത്തെ ഞാൻ പറയുകയാണ് അതിനെ വ്യാഖ്യാനിച്ച് പിന്നെ അവസാനം ശരിയാക്കിത്തരാം ആദ്യം അതിന്റെ വാച്യാർത്ഥം സ്വാർത്ഥം സ്വസ്മൈ പ്രയോജനം തന്റെ പ്രയോജനം അത് ഇല്ലാതെ മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റില്ല എത്ര നിസ്വാർത്ഥനാണെന്ന് പറഞ്ഞാലും ശരി കാരണം അവന് അവന്റെ പ്രയോജനങ്ങൾ കൂടി അവന് അതിന്റെ ഇടയ്ക്ക് പരിഹരിക്കേണ്ടി വരും കാരണം എന്തെന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ അതിജീവനത്തിൽ വെച്ചാൽ ജീവിക്കുക മരണം വരെ ജീവിക്കുക അതിനാണ് അതിജീവനം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു മരണം സംഭവിക്കുമല്ലോ അതുവരെ അതിന് അവന് നിരപേക്ഷമായി ജീവിക്കാൻ പറ്റില്ല അവന് പലതിനെ ആശ്രയിക്കുന്നു തന്റെ ചുറ്റുപാടുകളെ എല്ലാത്തിനെ ആശ്രയിക്കേണ്ടി പ്രകൃതിയെ ആശ്രയിക്കേണ്ടി അപ്പൊ അത് തനിക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി തന്റെ നിലനിൽപ്പിന് വേണ്ടി തന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി അത് എല്ലാ സ്വാർത്ഥമാണ് തനിക്ക് വേണ്ടിയാണ് ആശ്രയിക്കുന്നത് എന്നുവെച്ചാൽ മനുഷ്യന് ആവശ്യങ്ങളും ഏത് മനുഷ്യനായാലും എനിക്കായാലും നിങ്ങൾക്കായാലും ശരി നമുക്ക് ആവശ്യങ്ങളുണ്ട് ആഹാരം വേണ്ടേ വസ്ത്രം വേണ്ടേ കിടക്കാൻ നിലം വേണ്ടേ അതിൽ തന്നെ നമ്മൾ മെച്ചപ്പെട്ട വേണമെന്ന് ആഗ്രഹിക്കുന്നു മോശം ആരെങ്കിലും ആഗ്രഹിക്കുന്നു നിങ്ങൾ മോശം ഭക്ഷണം എനിക്കെന്നാ ഞാൻ കഴിക്കും മാറ്റി അതിൽ തന്നെ നമ്മൾ എപ്പോഴും മെച്ചപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ സ്വാർത്ഥം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ ആശ്രയിച്ചായിരിക്കും അപ്പൊ അങ്ങനെ ആവശ്യങ്ങളില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റും ജീവിതം സാധ്യമല്ല അപ്പൊ സ്വാർത്ഥ നിരപേക്ഷത എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സാധിക്കുന്ന കാര്യമാണ് തന്റെ കാര്യങ്ങൾ നോക്കിയേ മനുഷ്യന് പറ്റൂ അതൊരു വ്യക്തി ഒറ്റയ്ക്ക് എന്താണ് പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ പറയുന്ന പോലെ ദുഃഖത്തെ മാറ്റാനോ സഹായിക്കാനോ സേവിക്കാനും വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മനുഷ്യൻ അവന്റെ സ്വാർത്ഥത നിലനിർത്തിക്കൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റും അവന്റെ ആവശ്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ അവന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ല അവൻ അവനില്ലാതായി അതൊന്നും ഇനി ആ വ്യക്തി കൂട്ടായി ചേർന്ന് ഒരു സമൂഹമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് വളർച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂടുതൽ അവർ ഒന്നിച്ച് ചേർന്ന് കൂട്ടായി ചേർന്ന് കഴിക്കും അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ കാര്യം ചെയ്യാം പക്ഷെ അവിടെ സ്വാർത്ഥത വേണ്ടി പ്രവൃത്തിയാണ് അപ്പൊ ആ കൂട്ടായ്മയുടെ നിലനിൽപ്പ് അതിന്റെ വളർച്ച അതിനുവേണ്ടി ഉള്ള അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ പൊതുവെ സ്വാർത്ഥം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും സാധിക്കില്ല മനുഷ്യനും സാധിക്കും ഈശ്വരന് അങ്ങനെ സ്വാർത്ഥത ഇല്ലാത്തത് സാധിക്കും ആ എന്നാ പറയുന്നു ഏ ഈശ്വരന് അത് പറ്റുമെന്ന് ഈശ്വരൻ എന്താ സാധ്യത ഇവിടെ പറയുന്നു ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ കാര്യമാണ് ഓ ഇവിടെ പറയുന്ന അവതാരങ്ങളുടെ കാര്യം അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഈശ്വരന് മാത്രമേ അതിന് സാധിക്കൂ എന്നുവെച്ചാൽ ശ്രീമൻ നാരായണൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീമൻ നാരായണനാണ് വേറെ ഈശ്വരന്മാരൊന്നുമില്ല ബാക്കിയല്ല നാരായണന്റെ സെർവൻറ്റുകളാണ് അവിടെ ഗേറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത് ശ്രീമൻ നാരായണൻ ഇവിടെ ഈ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത് ശ്രീമൻ നാരായണൻ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കും ആ പിന്നെ ശ്രീമൻ നാരായണൻ അവതാര കൊടുക്കുമ്പോൾ ഇനിയിപ്പോ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മുഴുവൻ അതാണ് അവതാര ശരീരം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒറ്റ ഒറ്റവാക്കി പറയുക ഈ അവതാരം എന്ന് പറയുന്ന ഒരു ആശയത്തെ അംഗീകരിക്കുമ്പോൾ അതിന് എന്താ ഒറ്റവാക്കിന് സമാനം പറയുന്നത് എന്താണ് ഈ അവതാരത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമല്ലോ അവതാരം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു അവതാരമാണ് അപ്പോ ഈ ഇരുവരുടെ ചോദ്യം അപ്പോ അവതാരത്തിനും സ്വാർത്ഥതയോടെ അല്ലേ പ്രവർത്തിക്കുന്നത് അതിന്റെ ഇതല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും നാരായണന്റെ കാര്യം അവതാരങ്ങളെ അതുപോലെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് ഉത്തരം പറയും കേട്ടിട്ടില്ല ഒരേ ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി ലീല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ ചോദ്യമില്ല മനസ്സിലായി അവതാരം എന്ന് പറയുന്നത് ലീലയാണ് ലീല എന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ പേരൊന്നുമല്ല നിങ്ങളെ ധരിച്ചുള്ളത് ലീല എന്ന് വെച്ചാൽ ലീല അവിടെ പിന്നെ ചോദ്യത്തിന് യാതൊരു പ്രസക്തി നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരമായി എന്നുവെച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അവതാരത്തെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇനി വ്യാഖ്യാനിക്കുന്ന മുഴുവൻ തന്നെ അത് പറയുന്നത് അതാണ് വിശ്വം അപ്യായം വിശ്വത്തെ പൂർണ്ണമാക്കി എന്നെല്ലാം പറയുന്നതാണ് അപ്പോ അവതാരം എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇനി അവതാരത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യും ചോദ്യമാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചു ശിശുപാല ചോദ്യം ചെയ്തു അപ്പൊ ചോദ്യം ചെയ്ത വേറെ വിഷയം വേറെയാവും അവതാരമായി അംഗീകരിച്ച് കഥകളിൽ പറയും ആ ചോദ്യം ചെയ്യുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ അവതാരമായി അംഗീകരിച്ച് പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു ഒരു കാര്യമാണ് നീലയാണ് അതിനെ നമുക്ക് ഇടപെടാൻ പറ്റും അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കും അംഗീകരിച്ചില്ലെങ്കിൽ ചോദിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അത് മനുഷ്യനെ സാധിക്കും മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതൊക്കെ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ വിശദീകരണങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ പറയുന്നുണ്ടാണ് നീ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്ന ഇവിടെ കരുതി നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വൈകുണ്ഠമുണ്ടെന്നും അവിടെ ഒരു ശ്രീമൻ നാരായണനുണ്ടെന്നും ആ നാരായണനാണ് ഇവിടെ രാമനായും കൃഷ്ണനായും എന്നും എല്ലാം ഉള്ള ആ മനുഷ്യന്റെ വിശ്വാസം കേവലമായ വിശ്വാസം അതിനകത്ത് പിന്നെ വേറെ മനുഷ്യന്റെ ബുദ്ധിയോ യുക്തിയോ അതിന് മറ്റെന്തെങ്കിലും സമാധാനമോ ഒന്നുമില്ല ആ വിശ്വാസത്തിലാണ് ഇതിനെല്ലാം ആ വിശ്വാസത്തിലെ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു വിശ്വാസം മനുഷ്യൻ ഇല്ലാത്ത മനസ്സിന്റെ മുമ്പിൽ ഇതെല്ലാം അർത്ഥശൂന്യമാണ് ഈ പറയുന്നത് വെറും കഥകൾ മാത്രമാണ് വിശ്വാസമാണെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതിന് വിട്ടിട്ടൊരു പരിപാടി ഇവിടെ ഇല്ല എല്ലാ ദർശനങ്ങൾക്കും നമ്മുടെ എല്ലാ ദർശനങ്ങളും എന്താണ് ഏതെങ്കിലും ഒരു അരികിൽ ചെന്ന് തട്ടി നിൽക്കും അതിനാണ് വിശ്വാസം അവസാനം എവിടെയെങ്കിലും പോയി വിശ്വാസത്തെ ആശ്രയിച്ച് നിൽക്കാൻ ഏത് ദർശനമായി ആത്യന്തികമായ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു നിങ്ങൾ അതിന് എന്ത് പേർക്ക് വിളിച്ചാലും ഇനി നമ്മൾ എത്രയൊക്കെ യുക്തി വിചാരം ചെയ്താൽ അതിനെ യുക്തിയിലൂടെ സമർപ്പിക്കാൻ ശ്രമിച്ചാൽ അറിവിലൂടെ അതിനെ നിജപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി അത് ചെന്ന് തട്ടി നിൽക്കുന്ന ഒരു തലം അവസാനം ഇവിടെ വിശ്വാസം വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഒരു ദർശനമില്ല ഒരു ദർശനം ഒഴികെ വേറെ ഒന്നുമില്ല ഏത് ദർശനം ചാർവാകന്റെ ദർശനം സർവദ്വൈതി ഞങ്ങളങ്ങനെ ഒന്നിനും വിശ്വസിക്കാൻ തയ്യാറില്ല ഞങ്ങൾക്ക് ബോധ്യമുള്ളത് വിശ്വസിക്കും അങ്ങനെ പറയാൻ ധൈര്യം വേറെ ആർക്കും എല്ലാവരും വിശ്വാസത്തെ ആശ്രയിക്കുന്നവരാണ് പക്ഷെ എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഈ കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കും അവരവരുടെ യുക്തി കൂടുതൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദാർശനികന്മാർ നമ്മുടെ ഈ ദാർശനികന്മാരുടെ യുക്തി ഉപയോഗിക്കുന്നത് ഇവരെല്ലാം വലിയ യുക്തിവാദികളാണെന്ന് നമ്മൾ പറയും ശങ്കരാചാര്യ വലിയ യുക്തിവാദികളാണ് യുക്തിവാദം ഞാൻ പറയുന്നു പറയുന്നത് അപ്പൊ നമ്മൾ ഓരോ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ആ ശാസ്ത്രം എന്തെന്ന് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു ശാസ്ത്രത്തെ വിശദീകരിക്കുമ്പോൾ അതിന്റെ രീതിയിൽ തന്നെ മനസ്സിലാകുമ്പോൾ നമ്മളത് സത്യസന്ധമായിട്ട് തന്നെ അതിനെ വിശദീകരിക്കുന്നു അപ്പൊ അത് ശാസ്ത്രത്തിനനുസരിച്ചേ പറയാൻ കഴിയും അല്ലാതെ എന്താണ് എല്ലാവർക്കും ഒരു കൊടുത്ത് എത്തിച്ചു വയ്ക്കാൻ പറ്റില്ല ഒരു യുക്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലും മറ്റുള്ളവരുടെ സിദ്ധാന്തങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആചാര്യന്മാരും വ്യക്തിയോട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ കാണാം പൂർവപക്ഷം അതിനെ ഖണ്ഡിക്കാൻ ഒരുപാടാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് വളരെ കുറച്ചു ആ പൂർവപക്ഷ കണ്ടനം മനസ്സിലായില്ലെങ്കിൽ സിദ്ധാന്തം എന്താണെന്നൊരു ഐഡിയ കിട്ടത്തില്ല ഉണ്ടെങ്കിൽ ഒരാളെനിക്കിത് ശങ്കരഭാഷ്യത്തിന്റെ ഒരു പുസ്തകം കൊണ്ട് തന്നു പൂർവക്ഷമെല്ലാം അതിൽ നിന്ന് മാറ്റിയിട്ട് സിദ്ധാന്ത ഭാഗങ്ങൾ മാത്രം അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തമിഴ് മദ്രാസിൽ നിന്നാണ് പരമാബദ്ധമാണ് കാരണം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് ബോധമില്ലാത്ത ഏതോ ഒരുത്തം ചെയ്ത് പാഴ്വേലയാണ് അവർക്കൊരിക്കലും പൂർവക്ഷം എന്താണെന്ന് ചിന്തിച്ച് അതിന്റെ ഉള്ള ദോഷങ്ങൾ മനസ്സിലാക്കി അതിനെ തള്ളിക്കളയാതെ സിദ്ധാന്തം നമുക്ക് വ്യക്തമാണ് അല്ല സിദ്ധാന്തഭാവം മാത്രം വേണ്ടത് വിപരീത ബുദ്ധിയുണ്ടാവും ആ വിപരീത ബുദ്ധി കൊണ്ടാണ് ഈ യൂട്യൂബ് യൂട്യൂബ് സ്വാമിമാരെല്ലാം കിടന്ന് ഈ പ്രസംഗിക്കുന്ന മുഴുവൻ എല്ലാവരും എല്ലാം മിക്കവാറും പേരാണ് അപ്പോ ഇവരുടെ യുക്തി മുഴുവൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പൂർവപക്ഷത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നിടത്ത് യുക്തി ഉപയോഗിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് സിദ്ധാന്തം സമർത്ഥിക്കുന്നിടത്ത് അവർക്ക് യുക്തി അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെന്താണ് പ്രമാണം ആ സിദ്ധാന്തം തന്നെയാണ് പ്രമാണം എന്ന് വെച്ചാൽ സ്വന്തം സിദ്ധാന്തം സ്വന്തം കാഴ്ചപ്പാട് അവതരിപ്പിക്കുക ഇതാണ് സിദ്ധാന്തം എന്ന് വെട്ടിത്തുറന്ന് പറയുക അവിടെ പിന്നെ യുക്തിയോട് കൊണ്ട് സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്തിനെ കൂട്ടുപിടിക്കുന്നത് ഏ പ്രമാണത്തിൽ പ്രമാണത്തിന്റെ പ്രമാണത്തിൽ പഴിചാരികയാണ് പ്രമാണത്തിൽ അതൊന്നും വേണമെന്നില്ല പക്ഷെ ഇത് ശ്രുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചോണം എന്താണ് ഇതൊക്കെ ശ്രുതിയിൽ ഉണ്ട് എന്ന് നമ്മൾ ധരിച്ചോണം അതൊക്കെ അതിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ ഉള്ളത് എവിടെയാണ് തന്റെ സിദ്ധാന്തത്തിലാണ് ഇപ്പൊ ഇവിടെ തന്നെ പറയും വൈകുണ്ഠം അവിടെ ഒരു സിനിമ നാരായണം ഇതൊക്കെ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല അത് രാമായണമോ അത് വിഷ്ണു പുരാണമോ ഇങ്ങനെയുള്ള പുരാണങ്ങളിലൂടെ പറയാൻ പറ്റും പ്രമാണങ്ങളിലൂടെ പറയാൻ പറ്റും അതൊക്കെ പിന്നെ എന്താണ് കുറേയെങ്കിലും ഈ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും ധരിക്കും അദ്വൈതത്തിലേക്ക് വന്നാലോ അദ്വൈതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സ്വന്തം സിദ്ധാന്തമായി അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിന് യുക്തി കൊണ്ട് ഒരു തരത്തിൽ സമർപ്പിക്കാൻ പറ്റും നിത്യശുദ്ധ മുക്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും യുക്തി ഒരു സിദ്ധാന്തമായി അത് അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെ സ്വീകരിക്കുക എന്നെന്താ യുക്തിയുള്ളത് അതിന് യാതൊരു യുക്തിയും പറയാൻ പറ്റില്ല സിദ്ധാന്ത ഭാഗത്ത് യുക്തിയില്ല സിദ്ധാന്തം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യുക്തി കൊണ്ടല്ല ഇതൊക്കെ സംവർത്തിക്കുന്നത് പ്രമാണങ്ങളനുസരിച്ചിട്ടാണ് അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് യുക്തി കൊണ്ടല്ല യുക്തിയോണ്ടല്ല യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പോയാൽ തർക്കവിതർക്കങ്ങളിലേക്ക് പോകും പ്രമാണത്തിലൂടെ അങ്ങനെയുള്ള ഈശ്വരന് ഇന്ന് ഈ അദ്വൈതികൾ അദ്വൈതമൊക്കെ പറയുന്നവര് എന്താണ് ഒരുപാട് പ്രഭാഷകന്മാരും പറയുന്നത് ഇവരെല്ലാം പറയുന്നത് ഈ സിദ്ധാന്തത്തെ കോപ്പി അടിക്കുകയാണ് അവർ പറയുന്നു അവർ സയൻസിന്റെ ബലത്തിൽ പറയുന്നു അല്ലെങ്കിൽ യുക്തിയുടെ ബലത്തിൽ പറയുന്നു അദ്വൈതം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അദ്വൈതം മനസ്സിലാക്കിയവർ അങ്ങനെ പറയത്തില്ല നിങ്ങൾ ഈ സാമ്പ്രദായികമായി അദ്വൈതം പഠിച്ചിട്ടുള്ള ആരോടെങ്കിലും ചോദിക്കും അവരൊരിക്കലും പറയുന്നില്ല അവർ പറയും ഔപനിഷതം അത് ഉപനിഷത്ത് പ്രമാണം അതേ ഉള്ളൂ വേറെ ഒന്നും ഉപനിഷത്ത് മാത്രമാണ് അതിന് പ്രമാണം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം സിദ്ധാന്തമാണ് ഉപനിഷത്തിലാണെന്ന് വെച്ചാൽ ഉപനിഷത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കും അത് അവിടെ യുക്തിക്കൊന്നും പ്രവർത്തിക്കാനേ പക്ഷെ യുക്തി ഒരു പരമാവധി പ്രയോജനപ്പെടുത്തിയ പൂർവപക്ഷത കാണിക്കുന്നിടത്ത് അവരുടെ എല്ലാ പരാക്രമങ്ങളും കാണും അവിടെ യുക്തി ഉപയോഗിക്കും പക്ഷെ അങ്ങനെ യുക്തി ഉപയോഗിക്കുമ്പോൾ അടിസ്ഥാനപരമായി അവർ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് സ്വന്തം സിദ്ധാന്തമാണ് അതങ്ങനെയാണ് അതിനങ്ങൾ അംഗീകരിക്കുന്നത് പക്ഷെ ആ സിദ്ധാന്തത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ യുക്തിയല്ല അപ്പൊ പറയും ഇത് ശുദ്ധ ഇതാണ് ഇതിന്റെ രഹസ്യം ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അദ്വൈതിയോ അദ്വൈതിയോ വേഷ്ടാദ്വൈതിയോ ഇത് പക്ഷത്ത് നിന്ന് ജയ് വിളിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് അല്ലാതെ ഇവരാരും തന്നെ യുക്തിയോ അനുഭവം കൊണ്ടോ അവർ പറയുന്ന സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നേയില്ല അനുഭവമില്ല അനുഭവത്തെ അവർ സ്വീകരിക്കും സ്വീകരിക്കാൻ കഴിയില്ല ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വരേണ്ടി അപ്പം ആവാം തൽക്കാലം ഇല്ലെന്നാ ഞാൻ പറയും അനുഭവത്തെ ഒരിടത്ത് പ്രമാണമാണ് അത് എത്രയോ തവണ വിശദീകരിച്ചാണ് എത്രയോ തവണ പറഞ്ഞാണ് വീണ്ടും അതൊക്കെ പറയുന്നത് എന്റെ ഒരു ഗതികേടെ അതെ അവര് പറയുന്നത് ഇത് ഞങ്ങളുടെ അദ്വൈതമാണ് എന്ന് പറയുന്നു ഞങ്ങളുടെ ഒരു അദ്വൈതമാണ് പക്ഷെ അതവർ പറയില്ല ഈ പറയുന്നവരെ തന്നെ പറയും ഞാൻ പന്ത്രണ്ട് വർഷം ശങ്കരാചാര്യ അടുത്തിരുന്ന് പഠിച്ചിട്ടാണ് ഈ പറയുന്നത് അവിടെ കുഴപ്പം ഇങ്ങനെ കൂടെ പറയാതിരിക്കും ഏ അല്ല ഈ പറയുന്നവരൊക്കെ ഇതും പറയുന്നുണ്ട് ഞാൻ ഇത്ര വർഷം തിബത്തിൽ പഠിച്ചു ഒരാൾ പറയും വേറെ ആൾ പറയും ഞാൻ ഇത്ര വർഷം അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു ഇത് പറഞ്ഞിട്ട് ഈ രണ്ടും കൂടെ പറയുന്നു ഈ പറയുന്നവരെ ഓരോരുത്തരുടെ പേര് പറയാം ഞാൻ പറഞ്ഞുതരാം ഇവരെവിടെയൊക്കെയാ പഠിച്ചത് അത് പറയാൻ പറ്റില്ലെങ്കിൽ അവർ പറയുന്നത് അദ്വൈതമല്ലെന്ന് പറയുന്നു ഞാൻ പറയുന്നത് അദ്വൈതത്തിന്റെ കാര്യമാണ് അദ്വൈതം എന്ന് പറയുമ്പം മുക്തമായിരിക്കുന്ന ഒരാത്മാവിനെ കുറിച്ച് പറയുകയാണ് നേതി നേതി നേതി എന്ന് നിഷേധിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും നിഷേധിക്കാൻ കഴിയാത്തതായ ഒന്ന് ശേഷിക്കും അതാണ് നിത്യശുദ്ധ ബുദ്ധമുക്തമായ സ്വരൂപമുള്ള സർവവ്യാപിയായ നിരാകാരമായ നിർഗുണമായ പരമാത്മതത്വം അതാണ് താൻ എന്ന് പറയുന്നിടത്ത് ഇതിന് യുക്തിയില്ലെന്ന് ഞാൻ പറയും ഈ അദ്വൈതത്തിൽ ഒരു യുക്തിയിലൂടെ ഇത് സമർത്ഥിക്കാൻ പറ്റത്തില്ല നിരുപാധികം എന്ന് പറഞ്ഞോ അവിടെ സർവയുക്തികളെയും നിഷേധിച്ചു യുക്തി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് സിദ്ധാന്തം അതിനാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് യുക്തി അതീതം എന്ന് വെച്ചാൽ യുക്തിക്ക് കൊണ്ട് പ്രവർത്തിക്കാം യുക്തിയൊന്നും അവിടെ പ്രവർത്തിക്കത്തില്ല എന്ന് വെച്ചാൽ അതിനൊരു സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നു അത് അങ്ങനെയാണ് എന്തുകൊണ്ട് ഞാൻ പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടെന്ന് അങ്ങനെ പറയുന്നു എന്ന് ഞാനും പറയുന്നു അങ്ങനെ ഒരു ബ്രഹ്മമുണ്ടെന്ന് ഞാൻ പറയുന്നു അപ്പോ യുക്തിയോട് സമർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതെവിടെ പോകും അങ്ങനെ ഒരു തത്വം കേവലം വിശ്വാസം അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ഒരു ഫാൻസി ഐഡിയ നമ്മൾ വിശ്വസിക്കും കൊള്ളാവുന്ന ഇത് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു പിന്നെ ഒരു ഒരു മനുഷ്യന്റെ മനസ്സിലൊരു കൗതുകം തോന്നും ഗുണമാണ് നല്ല ഒരു ആശയമാണ് ആ കൗതുകം കൊണ്ട് നമ്മളതിനെ അംഗീകരിക്കും വിശ്വസിക്കുന്നു അതൊക്കെ ശരി തന്നെയാണ് അതിനെ ശരി യുക്തിയിലേക്ക് വരുമ്പോൾ അവിടെ പരാജയപ്പെടും ഏ അതെ ഒരാളുടെ ആശയം ആ അത് സ്വീകരിക്കണ്ടെന്നാലും പറഞ്ഞു അതെന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നു നിഷേധിക്കുന്നു അതൊന്നും എനിക്ക് വിഷയമില്ല ആ അത് ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ സ്വീകരിക്കുന്നത് നല്ലത് തന്നെയാണ് മോശം ആര് ഏ വിശ്വാസം എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു കാര്യത്തെ എന്താണ് തെളിവുകളിലൂടെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ ഒന്നിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അതിന്റെ പേരാണ് വിശ്വാസം അതിനാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് അതിന് വേറെ ഒരു പേരില്ല വിശ്വാസം ഏ അത് യുക്തിപൂർവം പറ്റില്ല കാരണം കുട്ടിച്ചാർജെന്ന് പറയുന്നത് യുക്തി അതീതമാണെന്ന് യുക്തിപൂർവം തെളിയിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷനാണ് വ്യാഘാതമാണ് ഈനാം വീഴ്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് യുക്തി അതീതമാണ് പക്ഷേ യുക്തിയിലൂടെ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ആ അപ്പൊ അത് ഇല്ലാന്ന് വരും അങ്ങനെ പറഞ്ഞാൽ അതില്ലെന്ന് വരും അത് തന്നെ സംഭവിക്കും അതേ ദോഷത്തിന്റെ ഇവിടെ വ്യാഘാത ദോഷം വിശ്വസിച്ചേ പറ്റും വിശ്വാസത്തിലെ അവൻ അവസാനം ചെന്നിരിക്കാൻ പറ്റും അങ്ങനെയുള്ള തത്വങ്ങളെ കുറിച്ച് പറയണേ അങ്ങനെ ഒരു തത്വത്തെ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കത് വിശ്വസിക്കാതെ പറ്റും അല്ല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ ശരി നമുക്കത് ബോധ്യപ്പെടാം അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നം ഇത് എന്താണ് അദ്വൈതിയുടെ നിലപാടല്ല ഞാൻ പറയുന്നത് ഓരോ ദർശനങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഏത് ദർശനത്തെ സമീപിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കും ശുദ്ധി സ്മൃതി പുരാണി ശുദ്ധീയത എന്നേ പറയാൻ പറ്റും അദ്വൈതകൾ എന്ന് പറയുന്നതാണ് പിന്നെ നേരത്തെ ചോദിച്ചതിനെ കുറിച്ച് അല്പം പറയാം അതായത് അനുഭവ അവസാനം ഈ അനുഭവം എന്ന് പറയുന്നത് ഭാഷകാരൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ എന്ന് പറയുന്നത് ഈ അനുഭവം ആത്മാനുഭവം എന്നാണ് അതാണ് അനുഭവത്തെക്കുറിച്ച് പറയുന്നത് അപ്പോ ഇത് ആത്മാനുഭവം എന്നുള്ളത് തർക്കമൊന്നുമില്ല ഭാഷകാരൻ പറയുന്നു കേവല അനുഭവ അനുഭവാദേശ പ്രമാണം ബ്രഹ്മസൂത്രത്തെ ആദ്യം തന്നെ പറയും കേവലം ശ്രുതിയും മാത്രമല്ല അനുഭവവും ഇവിടെ പ്രമാണമാണ് എന്തിന് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ അഹം എന്ന് പറയുന്ന ഈ ബോധം ഇത് ആത്മാവിന് പ്രമാണമാണെന്നാണ് പക്ഷെ അവിടെ തന്നെ ഭാഷകാരൻ പറയും ഈ അഹം എന്ന് പറയുന്ന ബോധം ഇത് അധ്യസ്ഥമാണ് തുടക്കത്തിൽ പറയുന്നത് എന്താണ് വിഷ്ണുതസ്മത് പ്രത്യേകോരോഹോ വിഷയവിഷണോഹോ തമ്മ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതരഭാവ അനുഭവത്തു സിദ്ധായ തദ്ധർമാണാവി സുതരാ ഇതരേതരഭാവാനുഭവത്തിനെത്തിയതോ അസ്മത് പ്രത്യേകോരോ വിഷയനിചിതാത്മകെ എന്ന് പറഞ്ഞു പോകുന്ന ഭാഗം അവിടെ എന്താണ് ഈ അനുഭവത്തെ ആത്മാവിന്റെ അനുഭവമാണെന്ന് പറയുകയും ഇത് അധ്യസ്ഥമാണെന്ന് പറയുകയും ചെയ്യണം ആരോപിതമാണ് ഈ അനുഭവം പക്ഷെ ഇത് ഒരു ചൂണ്ടുവരവേണം നിരുപാധികമായ ആത്മതത്വത്തിലേക്ക് അപ്പോൾ അതിന് അങ്ങനെ ഒരു നിരുപാധികമായ ആത്മതത്വത്തിന് ഈ അനുഭവം എന്താ പ്രമാണം കാരണം ഇത് അധ്യസ്ഥമായിരുന്നു അതിനു പിന്നെ എന്താ പ്രമാണം ശ്രുതി അതിന് പ്രമാണമായിരിക്കുന്നത് ശ്രുതിയാണ് ശരി അപ്പൊ ശ്രുതിയിൽ എന്താ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നിരുപാധികമായ ആത്മതത്വത്തെ കുറിച്ച് ഉണ്ടോ പറ്റില്ല എന്തുകൊണ്ട് ഏതോ വാച്ചോ നിവർത്തണ്ടേ വാക്കും മനസ്സൊന്നും എത്താത്ത ഒരു സ്ഥാനമാണ് അപ്പൊ ശ്രുതിക്കതിനെ വെളിപ്പെടുത്താൻ പറ്റില്ല പിന്നെ എന്താണ് അത് ശ്രുതിയുടെ താല്പര്യമാണ് ശ്രുതിയുടെ താല്പര്യമാണെന്ന് ആര് പറയുന്നു ഞാൻ പറയുന്നു ശ്രുതിയുടെ താല്പര്യമായി ഞാൻ ശ്രുതിയെ വ്യാഖ്യാനിക്കണം എന്ന് നിരുപാധികമായ നിർഗുണമായ ആത്മതത്വം അപ്പോ ആദ്യം എന്ന് പറഞ്ഞു ഈ അഹം അനുഭവം എന്ന് പറയുന്നത് ഇതാണ് ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിനെ ഇത് വെളിപ്പെടുത്തുകയാണ് പ്രത്യേകാത്മപ്രസിദ്ധേ ബ്രഹ്മസൂത്രത്തിൽ പറയും പ്രസിദ്ധി എന്ന് വെച്ചാൽ പ്രധാന പ്രത്യേകാത്മാവിന്റെ പ്രകാശവും എന്ത് ഈ ഹാനുഭവം എന്നാ ഈ പ്രത്യേകാത്മാവല്ല അതിങ്ങനെ പ്രകാശിക്കുകയാണ് അത് എന്താണ് നിരുപാധികമായൊരു ആത്മതത്വം എന്ന് പറയുന്നിടത്ത് യുക്തി പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കാതെ ആധുനികന്മാര് എന്താണ് ഇതേ ആത്മതത്വത്തെ യുക്തിയിലൂടെയോ സയൻസിലൂടെയോ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ബ്ലണ്ടറാണ് ഏതാധുനികം ആധുനികം പറഞ്ഞാലും ശരി ഏ ഉം ഉം ആ അതവിടെ കോൺട്രഡിക്ഷൻ തരുന്നത് ഈനാം ബേച്ചിയുടെ കഥ പോലെയാണ് വാക്കിന് അതീതമായ ഒരു കാര്യത്തെ വാക്കുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു അതിന് പറയുന്ന എന്താണ് നാക്കില്ലാത്ത ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാവും പ്രശ്നമുണ്ട് അവിടെ വാക്കിന് വിഷയമാക്കാൻ കഴിയാത്തതിനെ വാക്കുകൊണ്ട് പറയാൻ പറ്റും ആ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് നാക്ക് ഇല്ല എന്ന് നാക്കുകൊണ്ട് പറയാം വലിയ എടുക്കാണെന്ന് പിന്നെ നാക്കില്ല എന്ന് എനിക്ക് നാക്കുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് നാക്കുണ്ടാവും അല്ല ഈ ഇത് തന്നെ ഈ പറഞ്ഞത് ഇതും കൂടെ എടുത്ത് തരം ചെയ്ത് നോക്കുക നാക്കില്ല എന്ന് ഞാൻ നാക്കുകൊണ്ട് പറയുന്നു അതുകൊണ്ട് നാക്കുണ്ടായി എന്ന് പറഞ്ഞ ഏ ഇവിടെ വേറെ പ്രമാണമില്ല എന്റെ പ്രശ്നം ഇവിടെ ആകെ എന്തേ ഉള്ളൂ ആണ് ആകെ ഒരു നമുക്ക് ഇവിടെ ആകെ ഒരു പ്രമാണമുള്ളൂ ഉപനിഷത്ത് ഒരേ ഒരു പ്രമാണമുള്ളൂ എനിക്ക് നാക്കില്ലെന്ന് പറയാൻ ഒരേ ഒരു സാധനമുള്ളൂ എന്ത് നാക്ക് ഇത്രയും മനസ്സിലാക്കാൻ എന്താ പ്രയാസം ഏ അല്ല അതുണ്ട് അത് പ്രത്യക്ഷം മറ്റുള്ളവർക്കറിയാം പക്ഷെ ഞാൻ പറയുന്നിടത്താണ് പ്രശ്നം ഞാൻ സ്വയം പറയുകയാണ് എന്നാലേ ഉള്ള പ്രശ്നം ശ്രുതി സ്വയം പറയുകയാണ് എന്താണ് വേദത്തിന് അതീതമായുണ്ടെന്ന് ഉണ്ടെന്ന് ശ്രുതി പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ സ്വയം പറയണം എനിക്ക് നാക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ് എന്നെ ചികിത്സിക്കുന്നത് മറ്റ് പ്രമാണം വരുന്നിടത്തൊരു പ്രശ്നമില്ല ഞാൻ ഇരുന്ന് പറയണം എനിക്ക് നാക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടി കുളം പാറക്കൊണ്ടു കാരണം നിങ്ങൾക്കറിയാം ഞാൻ പറയുന്ന പത്രമാണ് അപ്പോൾ അത് മനസ്സിലാക്കി ആധുനികന്മാര് അദ്വൈതത്തെ ഈ പറയുന്ന അദ്വൈതത്തെ സമൃദ്ധിക്കുകയാണെങ്കിൽ അത് അബദ്ധമാണ് അല്ല ഇനി അവർ പറയുന്ന അദ്വൈതം വേറെയാണ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ വിശിഷ്ടാദ്വൈതത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും അദ്വൈതത്തിൽ അദ്വൈതത്തിലൊന്നും പറയാൻ പറ്റില്ല ഇവിടെ അതൊക്കെ പൂർവപക്ഷമാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അതിന് സമാനം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് വിരോധമൊന്നുമില്ല ഇവിടെ ഞാൻ പൂർവപക്ഷമാണ് ചർച്ച ചെയ്യുന്നത് പൂർവ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് പൂർവപക്ഷത്തെ നിഷേധിക്കുന്നിടത്താണ് എന്ത് ഉപയോഗിക്കുന്നത് യുക്തി ഉപയോഗിക്കുന്നത് ഏ ഇതിനെ ഞാൻ കണ്ടിക്കുന്നില്ല കാരണം ഇത് ഞാൻ പറയുന്നത് എന്താണ് ഇത് വിശ്വാസം വിശ്വാസത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിനും ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റും പറ്റത്തില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു യുക്തി എന്ന് വരുന്നിടത്താണ് പ്രശ്നം വരുന്നത് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല ആരുടെയും വിശ്വാസത്തെ നമുക്ക് നിഷേധിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും നമുക്ക് അവകാശമില്ല ആർക്കും അവകാശമില്ല അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ഞാനാരാ ഇതൊക്കെ നിഷേധിക്കാൻ ബ്രഹ്മാവാണ് അത് പറ്റത്തില്ലല്ലോ യുക്തിയുടെ തരത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ച വരുമ്പോഴാണ് പറയുന്നത് ഇവിടെ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ കാര്യം പറഞ്ഞപ്പോ ഈശ്വരൻ മനുഷ്യനായാലും എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതൊക്കെ വിശ്വാസത്തിന്റെ വിഷയങ്ങളാണ് ഈശ്വരൻ മനുഷ്യനായ ഈശ്വരന്റെ ലീല അവിടെ പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നുമില്ല അതിന് പിന്നെ നിങ്ങൾ ചോദ്യങ്ങളുമായിട്ട് വന്നാൽ ഞാൻ തിരിച്ച് ഉത്തരം പറയുക മാത്രമല്ല തിരിച്ച് ചോദ്യങ്ങളും ചോദിക്കുക അതിന് സമാനം പറയും ഏ ആ അത് കുഴപ്പമില്ല നല്ല രീതിയാണ് അതാണ് എന്റെ ശരിയായി ഞാനും ആ രീതിക്ക് തന്നെ സ്വീകരിച്ചു എല്ലാം അറിയുന്ന ആളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ